വളരെ കൽപ്പന കൊണ്ട് ഉണരുന്നില്ല വെച്ചാൽ അതിന് വിട്ടുവരാൻ കഴിയില്ല തേന തപ്തിയുമാവില്ല അതുകൊണ്ട് വളരെ ദുരിതനായി തന്റെ അവസ്ഥയെക്കുറിച്ച് താൻ തന്നെ ഓർത്ത് ദുഃഖിക്കും കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ തന്റെ മനസ്സിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യാൻ ദുഃഖിക്കുകയും സ്വന്തം മനസ്സ് തന്നെ തനിക്ക് ശത്രുവായി മാറുമ്പോൾ ദുഃഖിക്കല്ല പിന്നെ വരുത്തിയാൽ അന്ന് രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് പറയുന്നു തപ്പി ഞാൻ വളരെ ദുഃഖിക്കുന്നു തപസ്സ ഏ രാമൻ മാറി നിന്നു എന്ന് രാമൻ പറയുന്നില്ല തന്റെ മനസ്സിന്റെ സ്ഥിതി കണ്ടുകൊണ്ട് ദുഃഖിക്കാനേ കഴിയുന്നുള്ളൂ മാറി നിന്നു എന്ന് പറയുന്നില്ല അതിപ്പോ അങ്ങനെയാണല്ലോ മനസ്സിന് എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വ്യക്തി എന്നുവെച്ചാൽ മനസ്സിന്റെ ഉടയ ഉടമസ്ഥൻ അവന് തന്റെ ആ മാനസിക അവസ്ഥയെക്കുറിച്ച് അറിയുന്നു എന്നുള്ളതുകൊണ്ട് എന്നറിയുന്നു എന്നർത്ഥമില്ല ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്കിത് ഇന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കാനേ കഴിയും അറിയുന്നു എന്നുള്ളതുകൊണ്ട് ഒരാൾ അതിൽ നിന്നും മാറിയിരിക്കുന്നു അർത്ഥമുണ്ട് കാരണം ഇത് മനസ്സെന്ന് പറയുന്നത് എന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അതുകൂടെ ചേർന്നാണ് താൻ വ്യക്തി അപ്പൊ അത് തനിക്ക് തന്നെ പ്രതികൂലമായി വരുമ്പോ എപ്പോഴും വേണമെന്നില്ല ചിലപ്പോൾ തനിക്ക് തന്നെ പ്രതികൂലമായി വരുമ്പോൾ അത് താൻ തിരിച്ചറിയും അത് മനസ്സിൽ നിന്ന് മാറി നിന്നുള്ള തിരിച്ചറിവല്ല മനസ്സ് തന്നെ അതിനെ തിരിച്ചറിയും അപ്പൊ സ്വയം തന്നെ കുറിച്ച് തന്നെ എന്ത് വരും അത് കേവലം മനസ്സിനെ കുറിച്ചുള്ള ഒരു ദുഃഖമല്ല താനെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള ഒരു ദുഃഖമാണ് എന്തുകൊണ്ട് തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു അത് തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല താനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടല്ല തന്റെ മനസ്സിനെ കുഴപ്പമില്ലാക്കാൻ വേണ്ടി താനും ചെയ്തിട്ടില്ല പക്ഷെ മനസ്സങ്ങനെ ആകുന്നു മനസ്സ് തന്നെ കുഴപ്പത്തിലാകും കുഴപ്പത്തിൽ ചാടിക്കും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സ് തന്നെ തന്നെ വെല്ലുവിളിക്കും അപ്പൊ അത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് അങ്ങനെയുള്ള അവസ്ഥകൾ മനുഷ്യർക്ക് എപ്പോഴെങ്കിലുമൊക്കെ നേരിടേണ്ടി സാധനം ചിലർക്ക് അങ്ങനെയല്ല അത് കൂടുതലായി നേരിടേണ്ടി മനസ്സിന്റെ അക്രമം തന്റെ സ്വസ്ഥതയും സമാധാനം സന്തോഷം എല്ലാം മനസ്സ് തന്നെ കളഞ്ഞു പറയുന്നു ഞാൻ സന്തപിക്കുന്നു അതൊരിക്കലും മനസ്സിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഹൈപ്പോത്തിസ് കാരണം ആരാ മനസ്സിൽ നിന്ന് മാറിയിരിക്കുന്നത് ആരാണ് മനസ്സ് അപ്പൊ പിന്നെ മനസ്സിലെങ്ങനെ മനസ്സിൽ മാറിയിരിക്കാൻ പറ്റും താൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്റെ രണ്ട് കാര്യങ്ങളും എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റും തന്റെ എല്ലാ ചിന്തകളും തന്റെ പ്രവൃത്തികളും തന്റെ ജീവിതവും എല്ലാം ഈ മനസ്സിനെ ആശ്രയിച്ചിരിക്കണം അപ്പൊ മനസ്സിൽ നിന്ന് മാറിയില്ല എന്ന് പറയുന്നത് ഓരോരോ ഫാൻസി ഐഡിയാസ് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണ് നമുക്ക് തോന്നുന്നു ചുമ്മാതെ ആൾക്കാരെ പറ്റിക്കാൻ പുതിയമായി എന്ന് പറഞ്ഞു മനസ്സിങ്ങനെ തകരാറാണെങ്കിൽ അവിടെ ബുദ്ധിയൊന്നും പ്രവർത്തിക്കുന്നില്ല നമ്മുടെ ബുദ്ധി മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കുന്നത് അവനെ മുന്നോട്ട് നയിക്കുന്നത് അവനെ വിജയത്തിലെത്തിക്കുന്നത് എല്ലാത്തിനും അവന്റെ സാഹചര്യങ്ങളോ അവന്റെ മറ്റെന്തൊക്കെ സൗകര്യങ്ങളോ ഇതിനെല്ലാം അപേക്ഷിച്ച് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവന്റെ ബുദ്ധിയാണ് ഒരുവന്റെ ജീവിതത്തിലെ വിജയത്തെ നിർണ്ണയിക്കുന്നു അവന്റെ മുന്നോട്ടുള്ള പോക്കിനെ നിർണ്ണയിക്കുന്ന ബുദ്ധി തന്നെയാണ് ഒരു സംശയമില്ല ഈ മനസ്സ് തന്നെ തകരാറായിരുന്ന പിന്നെ ബുദ്ധി അത് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ ബുദ്ധിയുള്ളവനാണെങ്കിൽ തോന്നുന്നു നല്ല കൂർമ്മമായ ബുദ്ധിയുള്ളവൻ സൂക്ഷ്മ ബുദ്ധിയുള്ളവനാണെങ്കിലും ശരി അവന്റെ മനസ്സ് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോവുകയാണെങ്കിൽ അവനെ ബുദ്ധി പ്രയോഗിക്കാൻ പറ്റുന്ന അവസരം വളരെ വിരളമായിരിക്കും അതുകൊണ്ടാണ് പല പല ശാസ്ത്രജ്ഞന്മാരും വളരെ ബുദ്ധിശേഷിയുള്ളവർ കലാകാരൻ സാഹിത്യകാരൻ ശാസ്ത്രജ്ഞർ നേതാക്കന്മാർ എല്ലാവരും വളരെ ബുദ്ധിയുള്ളവരാണ് അവർ ബുദ്ധി പ്രയോഗിച്ച മണ്ഡലങ്ങളിലൊക്കെ അവർ വളരെ ഉന്നത നിലയിലെത്തിയിട്ട് അവരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മനസ്സ് തകരാത്ത ഒരു ഭാഗത്തെ ബുദ്ധി വളരെ തീക്ഷ്ണമായി പ്രവർത്തിക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യുന്നവരെ വ്യക്തിത്വത്തെ നശിപ്പിച്ചു അപ്പൊ അവർക്ക് നോർമൽ സി എന്ന് പറയുന്നു അത് അവർക്ക് അസാധ്യമായിരുന്നു ഒരു പലരും വളരെ പരിതാപകരമായ ജീവിത അവസ്ഥയിൽ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു പല പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സ് പിണങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് നേരെയല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത് ശോഭിക്കാൻ കഴിയില്ല വ്യക്തിപരമായി നേട്ടങ്ങളുണ്ടാകും പക്ഷെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും വ്യക്തി ജീവിതം ദുസ്സഹമായി കഴിഞ്ഞാൽ പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഉള്ള ന്യൂറോൺസ് റെയിൻസൻസ് വളരെ കോർഡിനേറ്റ് ചെയ്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കോർഡിനേഷൻ നഷ്ടപ്പെടുന്നു ഏതെങ്കിലും ഒരു ഭാഗം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിയായ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും അത് ബ്രെയിനിനപ്പുറം ഒരു സോഴ്സ് ആണ് ബോധം മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ പറയുന്നത് വിശേഷിച്ച് നമുക്ക് പ്രയോജനമൊന്നും മനസ്സിന്റെ തലത്തിൽ അത് പ്രത്യേകം മനസ്സിലാകും നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്വതന്ത്രമാണ് ബോധം എന്നുള്ള ഒരു സിദ്ധാന്തത്തെ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട് ഒരു സിദ്ധാന്തം എന്നുള്ളതാണെങ്കിൽ നമുക്ക് ആഘോഷിക്കാമെന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ ബോധത്തെ ആശ്രയിച്ചല്ല പോകുന്നത് പിന്നെ എന്തിനെ ആശ്രയിച്ച് നമ്മുടെ ബ്രെയിനെ ആശ്രയിച്ച് സിദ്ധാന്തം നമുക്ക് പോക്കറ്റ് വയ്ക്കാം ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം പക്ഷെ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് ബ്രെയിനിൽ മാത്രമാണ് ശരീരത്തിന്റെ വേറെ ഒരു ഭാഗത്തും അല്ല ഈ ബോധത്തിന്റെ പ്രവർത്തനം നടക്കുന്ന ബ്രെയിനിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇത്ര വലിയ ശരീരമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒന്നര കിലോ ഉള്ള ഈ ജന്മിയിലാണ് ഇതെല്ലാം നടക്കുന്നത് നിങ്ങളുടെ ബോധം എത്ര സ്വതന്ത്രമാണെന്ന് അല്ലെങ്കിൽ ബോധത്തെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നീങ്ങുന്നത് ബോധത്തിൽ ഇതെല്ലാം ഉണ്ടെന്നുള്ള സിദ്ധാന്തങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബോധം നിത്യ ശബ്ദ ബുദ്ധം എന്നെല്ലാം നമ്മൾ പാടിക്കൊണ്ടിരുന്നാലും ശരി നമ്മുടെ ബ്രെയിൻ ശരിക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഈ സിദ്ധാന്തങ്ങളെല്ലാം നമുക്ക് ചവിട്ടുകൂട്ടി കളയും യാതൊരു പ്രയോജനമില്ല ബോധവും ബ്രെയിനും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾ കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഒരു വ്യക്തി എന്നുള്ള ആലോചിക്കാൻ ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി സിദ്ധാന്തങ്ങളെല്ലാം അവിടെ മാറി നിന്ന് കാണുക അത് ചെയ്യുക സാക്ഷിയാകുക ഈ പറയുന്ന ഒരു മണ്ണാങ്കട്ടയും പറയുകയില്ല എന്നാണ് കരുതുന്നത് നമ്മുടെ ബ്രെയിൻ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ തകരാറെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ബ്രെയിനിലാണ് സംഭവിക്കുന്നത് മനസ്സിന് സ്വതന്ത്രമാണെന്നിരിക്കട്ടെ സ്വതന്ത്രമാണെങ്കിലും അതിന് ഈ ബ്രെയിനിലൂടെ പ്രവർത്തിച്ചല്ലേ പറ്റും അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ബ്രെയിനിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അവിടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഭാരമായി തന്നെ ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ ജീവിതം നമുക്ക് മാനേജ് ചെയ്യുന്ന ബുദ്ധിമുട്ടായി തന്നെ തിരിക്കും അത് എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് മറ്റത് സിദ്ധാന്തങ്ങളിൽ അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ എടുക്കുകയോ ചെയ്യാം അതൊന്നും നമ്മളെ സഹായിക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ശരിയാണ് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്രെയിനിനെ ഉപേക്ഷിച്ച് ബോധത്തിന്റെ പുറകെ പോകുന്നു ബോധത്തിന്റെ പുറകെ പോകാം പക്ഷെ അത് ബ്രെയിനിലൂടെ പോകുന്നു അതിന്റെ ആ പാട്ട് നമുക്ക് അവഗണിക്കാൻ പാടില്ല ഇതില്ലെങ്കിൽ നമ്മുടെ ബോധത്തിൽ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ആ ബോധം എത്ര ശ്രേഷ്ഠമായിരിക്കും ആ പ്രപഞ്ചത്തിന് ആധാരമായിരുന്നാലും ശരി നമ്മുടെ ഈ സാധനം ഇല്ലെങ്കിൽ അതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല തകരാർ സംഭവിക്കുന്നതൊക്കെ അവിടെയാണ് ഈ ഗ്രന്ഥങ്ങൾ കഴിയുന്ന കാലത്ത് അതിനെക്കുറിച്ച് എഴുതുന്നവർക്കൊന്നും യാതൊരു ബോധവുമില്ല അപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ ശേഷിയില്ല അറിയില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു ബോധം സ്വതന്ത്രമായ സത്യമായിട്ട് കണക്കാക്കണം സന്തോഷമില്ല അങ്ങനെ കണക്കാക്കാം അങ്ങനെ ഒരു സിദ്ധാന്തത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സ്വീകരിക്കാം അതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ നമുക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പ്രശ്നം ഉണ്ടാക്കുന്നു മനസ്സാണ് നമുക്ക് ഈ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെ അതിന്റെ ശല്യങ്ങൾ നമ്മൾ മനസ്സിന്റെ വായിക്കുകയാണ് ആ മനസ്സിന്റെ പ്രശ്നമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല മനസ്സ് താളം എന്ന് പറയുന്നത് ബ്രെയിൻ താളം ഏ മനസ്സ് ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെ പലതരത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പല പേരൊക്കെ വിളിക്കുന്നതാണ് ബ്രെയിനിന്റെ പല ഭാഗങ്ങളുള്ള ഫങ്ഷൻസ് ആണ് മനസ്സ് ബുദ്ധി എന്നൊക്കെ പറയുന്നത് അതിന്റെ ന്യൂറോൺസിന്റെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇലക്ട്രിക്കലും കെമിക്കലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മനസ്സിന് സ്വതന്ത്രമായ ഒരു സത്തയാണ് നമ്മൾ സ്വീകരിക്കുമ്പോഴും ഇതൊക്കെ അംഗീകരിച്ചേ പറ്റും എതിരാതിരിക്കാൻ പറ്റത്തില്ല മനസ്സ് അങ്ങനെ സ്വതന്ത്രമായി സ്വതന്ത്രമായിരിക്കുന്നു നമുക്ക് എന്താണ് ബോധം അത് ഇതിലെല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നു പക്ഷെ അടിസ്ഥാനമായി നിൽക്കുന്ന എന്നല്ലേ അതിന് പ്രവർത്തിക്കുന്നതിന് ആ സാധനം കറപ്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഹാർഡ്വെയർ കറപ്റ്റായി കഴിഞ്ഞു പിന്നെ ആരോടെ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ഹാർഡ്വെയർ ആണ് ഈ പറയുന്ന ബ്രെയിൻ എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ വേറെയാണെന്ന് കരുതിയാൽ ഒരു വ്യക്തി എന്നുള്ള അനുഭവിച്ച് നമ്മൾ അതിന്റെ ഫലങ്ങൾ അനുഭവിച്ച് പ്രകാശം എന്ന് പറയുന്നത് ആദിത്യന്റെ പ്രകാശം നമ്മുടെ മുമ്പിലുണ്ട് അതിന് യാതൊരു പിശുക്കുമില്ല പക്ഷെ നമ്മുടെ കണ്ണ് സ്വീകരിക്കുന്നതിന് പറ്റിയല്ലെങ്കിൽ ഈ ചെറിയ സാധനം ആദിത്യത്തിനോ വരും കണ്ണത്തിനോ ചെറിയ നിസ്സാരം പക്ഷെ ഈ പ്രകാശത്തെ സ്വീകരിക്കുന്നതിന് ആ കണ്ണിന് ശേഷിയില്ലെങ്കിൽ പിന്നെ ആ പ്രകാശം കൊണ്ട് പ്രകാശധർമ്മം അത് നമുക്ക് ഒരു തരത്തിൽ സഹായിക്കും അപ്പോ നമുക്കൊരിക്കലും ആദിത്യനെയും കണ്ണിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ ചെറിയൊരു സാധനത്തിന് വന്നു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ ബോധം എന്താണ് സർവപ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്നു അങ്ങനെ സ്വീകരിക്കുക ഒരു ദോഷം ബാധിച്ചിരുന്നു പക്ഷെ ഈ കണ്ണിനെ കണ്ണിനോ കൊണ്ടും പ്രവർത്തിപ്പിക്കുന്ന നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നടന്നത് ഒരുപാട് പഠനങ്ങൾ അതിന് പക്ഷെ പറഞ്ഞാലും മനുഷ്യന് ചില ഈ മുൻധാരണകൾ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് ഈ ബോധത്തിന്റെ സ്വതന്ത്രമായ നിലനിൽക്കുന്നത് അതിന്റെ സത്ത അതിന്റെ എന്താണ് ശ്രമവ്യാപിക്കുക ഇങ്ങനെയുള്ള ഇതുപോലെ ഒരുപാട് നമ്മൾ ഒരുപാട് നമ്മുടെ ധാരണകൾ ഉറച്ചിരിക്കുന്നുണ്ട് ബ്രെയിനിൽ എത്തിച്ചേരുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയിക്കുക അതിന്റെ തകരാറുകൾ എല്ലാ സിദ്ധാന്തപരയാലും ശരി അനുഭവത്തിൽ നമ്മുടെ ഉദ്രവിക്കുന്ന അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നങ്ങളാണ് അതാണ് നമ്മൾ മനസ്സിന്റെ പ്രശ്നങ്ങളായി നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം മനസ്സിന്റേതാണെന്ന് പറയുന്നു അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ സത്യമാണ് ഇവിടെ ഈ രാമൻ പറയുന്ന ഈ താപം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എങ്കിലും മനുഷ്യൻ അനുഭവിക്കാത്ത ചിലർക്ക് നിർഭാഗ്യവശാൽ അത് കൂടുതൽ അനുഭവിക്കേണ്ടി നമ്മൾ അതുകൊണ്ട് അനുഭവിക്കുമ്പോൾ അത് വളരെ തീവ്രമായി അനുഭവിക്കും കഴിയുന്നില്ലല്ലോ എന്ന് വിലപിക്കത്തക്ക രീതിയിൽ അവർക്ക് പ്രയാസപ്പെടുന്നു അത് മനസ്സിന്റെ അല്ല മനസ്സ് ബ്രെയിനിന്റെ മനസ്സ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സെന്ന് പറയുന്നതല്ല ബ്രെയിനാണെന്ന് മനസ്സിലാക്കുന്നത് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമല്ല ഇത് ഹാർഡ്വെയറിന്റെ പ്രശ്നം അറിയാത്തതുകൊണ്ട് ഇവിടെ മനസ്സിൽ മനസ്സിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ എല്ലാ സിദ്ധാന്തങ്ങളും മനസ്സിലാക്കും നമ്മുടെ ദാർശനികന്മാരും ഒരുപാട് സിദ്ധാന്തങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഈ എല്ലാ സിദ്ധാന്തങ്ങളും അടിസ്ഥാനപരമായ ഒരു അതിലാണ് എല്ലാ ദാർശനിക ചിന്തകളും ബോധം മനസ്സ് അങ്ങനെയുള്ള ഒരു മേഖലയിലാണ് വ്യാപരിക്കുന്നത് അതവിടെ നിന്ന് താഴോട്ടിറങ്ങി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ശരീരത്തിൽ തന്നെ നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറി അതിന്റെ അകത്ത് എന്ത് കിടക്കുന്നു എന്നുള്ള പരിശോധന ഇല്ലാതെ നടത്തിയെന്ന് ഞാൻ പറയും എന്ന് വിചാരിച്ച് അങ്ങനെ ധരിച്ചുണ്ടായിരുന്നു നമ്മുടെ ദാർശനികന്മാർക്ക് തലയെ കുറിച്ച് ബോധമില്ലായിരുന്നു എല്ലാവർക്കും കുറിച്ച് ശരിയായ ബോധമുണ്ടായിരുന്നു പക്ഷെ തലയ്ക്കകത്ത് എന്താണ് സാധനം എന്നുള്ളതിനെ കുറിച്ചാണ് ബോധമുണ്ടായിരുന്നു അവിടെയാണ് അവര് തലയ്ക്കകത്തുള്ളതിനെ കുറിച്ച് അത് അവരുടെ ഭാവനകളാണ് സഹസ്രാര കർമ്മം ഇങ്ങനെയൊക്കെയുള്ള ഭാവനകളിലേക്കാണ് യാഥാർത്ഥ്യത്തിലേക്കില്ല അവിടെയാണ് അവിടെ ശ്രമം അപ്പൊ നിങ്ങൾ ആത്മീയ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമാണ് ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ റിവേഴ്സ് കയറുന്ന കുറെ ഓടണം പുറകോട്ട് മനസ്സിലായില്ല റിവേഴ്സിൽ ഓടിക്കുന്നു നിങ്ങളുടെ വണ്ടി കുറെ ഓടിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും കാരണം നിങ്ങൾ എന്ത് ചെയ്തു ഒരുപാട് മുമ്പോട്ട് പോയി എവിടെ ആത്മീയ പലതും കാണാതെ അങ്ങ് മുമ്പോട്ട് പോയി ഇതിന്റെ റിവേഴ്സ് വരും എന്നാണ് ഞാൻ പറയുന്നിടത്തെ തത്വം മുമ്പോട്ട് പോയൊക്കെ നല്ലത് തന്നെയാണ് അതിന് ദോഷമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അറിയാതെ മുമ്പോട്ട് പോയാൽ നമുക്ക് പ്രശ്നമെന്ന് ഞാൻ പറയും അപ്പൊ രാമന്റെ ഈ അനുഭവങ്ങളെല്ലാം സത്യമാണ് നമ്മുടെ അനുഭവങ്ങളായിട്ട് നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റും മനസ്സിന്റെ ആകുലതകളും വ്യാകുലതകളും എല്ലാം അതുകൊണ്ടാണ് നമ്മളത് വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊള്ളാം എന്ന് പറയുന്നത് സത്യം തന്നെ അപ്പൊ മനോഹരായിരുന്നു മനസ്സിൽ അതിൽ നിന്ന് സ്വതന്ത്രനായി വന്ന് ചിന്തിക്കുന്നതിന് കഴിയുന്നില്ല ക്രോഡീകൃത ദൃഢഗ്രന്ഥി തൃഷ്ണാസൂത്രേ സിതാത്മന വിഹു ജാലകയിലേവ ബ്രഹ്മൻ ബദ്ധോസ്മി ചേതസ ബ്രഹ്മൻ മഹർഷി അഭിസംബോധന പറയുകയാണ് ഇതൊക്കെ നമ്മൾ കഥയിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല അഭിസംബോധന ചെയ്യുന്നതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരാൾ തന്നെയാണ് മനസ്സിലാക്കി ഇവിടെ പല ആൾക്കാരൊന്നുമില്ല ഇതെല്ലാം ഒരാൾ തന്നെയാണ് ആര് എഴുതിയാണ് ഏതുപോലെ ഞാനിവിടെ ഇതൊക്കെ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ തന്നെ കേൾക്കുന്നു അതുപോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പക്ഷെ കൂടുതൽ പറയുന്നതും കൂടുതൽ കേൾക്കുന്നതും ഞാനാണ് അത്രയും പറയാനോ അത്രയും കേൾക്കാനോ അത്രയും ചിന്തിക്കാനോ അത്രയും ഉൾക്കൊള്ളാനോ മറ്റൊരാൾക്ക് കഴിയില്ല കാരണം ഇതൊക്കെ എന്റെ സ്വന്തമാണ് അതുകൊണ്ട് ഇതൊക്കെ ഒരു എഴുത്തുകാരന്റെ സ്വന്തമാണ് അയാൾ പല കഥാപാത്രങ്ങളും നൽകുകയും അയാളുടെ ആശയ ധാരകളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കണം അല്ലാതെ സ്വപ്ന ലോകത്തിലേക്ക് പോകാൻ കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് നമ്മുടെ സ്വപ്ന ലോകത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ക്രോഡീകൃത ദൃഢഗ്രന്ഥി സൂത്രം എന്ന് പറയുന്നത് വലയാണ് വലയെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അത് കോടി ക്രോഡീകൃതം എന്ന് വെച്ചാൽ കൂട്ടിക്കെട്ടിയാണ് ദൃഢഗ്രന്ഥി നല്ല ബലമുള്ള കണ്ണുകളാണ് പല കണ്ണികൾ അങ്ങനെയുള്ള കൃഷ്ണയാകുന്ന സൂത്രം എന്ന് വെച്ചാൽ കൊരുത്തു കഴിഞ്ഞ നൂല് വലയുടെ രൂപത്തിൽ എടുത്തു കഴിഞ്ഞു നുറുമ്പത് വലയാണ് വലയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നൂല് വലയും നമ്മൾ നൂലെന്ന് പറയാറുണ്ട് വാസ്തവത്തിൽ നൂലാണ് പക്ഷെ വല നൂലിന്റെ വലയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ നൂലെന്ന് വിളിക്കാറില്ല വലയെ വിളിക്കാറില്ല അങ്ങനെയുള്ള ഒരു വലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിനാണ് ഈ പറഞ്ഞത് ക്രോഡീകൃത തിലഗ്രന്ഥ കൃഷ്ണാസൂത്രേ എന്താണ് കൃഷ്ണയാകുന്നവനെയാണ് മനസ്സിന്റെ ഒരു ഭാവം അതാണ് കൂട്ടിക്കെട്ടിയ നല്ല ഉറപ്പുള്ള കെട്ടുകളുള്ള കൃഷ്ണയാകുന്ന വല ആ വലയിൽ കൃഷ്ണയാകുന്ന വലയിൽ സ്ഥിതാത്മന ചേതസ അതിൽ സ്ഥിതി ചെയ്യുന്നതെന്റെ മനസ്സ് എന്ത് യജ്ഞാണോ സ്വയം ഒരു വല നേരിട്ട് അതിനുള്ളിലായിരിക്കും അതുകൊണ്ട് മനസ്സ് തന്നെ എന്ത് ചെയ്യുന്നു കൃഷ്ണയാകുന്ന ദൃഢമായ ഒരു വലയുണ്ടാക്കി മനസ്സധികരിക്കില്ല പക്ഷെ ഒരു പ്രധാന കാരണമാണ് വിഹകോ ജാലകേ ഇവ പക്ഷി എങ്ങനെയാണോ ഒരു വലയിൽ പെട്ടിരിക്കുന്നത് അതിൽ കൂട്ടിപ്പെട്ടിരിക്കുന്നത് അതുപോലെ ബദ്ധോസ്മി ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മനസ്സ് തന്നെ നിർമ്മിച്ച തൃഷ്ണയാകുന്ന വലയിൽ ഞാനിങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ഇത്രയും മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോൾ എന്റെ മനസ്സിൽ തൃഷ്ണയ്ക്കൊരു കുറവുണ്ട് എനിക്ക് പല ആഗ്രഹങ്ങളുമുണ്ട് അതിനും മനുഷ്യനൊരിക്കലും കുറവ് വരത്തില്ല കാരണം എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് വരുമല്ലോ നമ്മളിപ്പോൾ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോഴും കുറഞ്ഞ പക്ഷം മനസ്സിൽ സംഘർഷങ്ങളിൽ നിന്നെല്ലാം മുക്തമായി ഒരു ശാന്തമായ അവസ്ഥ മനസ്സിന് കൈവരണമെന്ന് ആഗ്രഹിക്കുന്നു അത് മാത്രമല്ല അതെങ്കിലും മനുഷ്യ ആഗ്രഹിക്കായിരിക്കും അവിടെയാണ് ആത്മീയതയുടെ ആവശ്യം നമ്മുടെ ബ്രെയിനെ കുറിച്ച് പറയുന്നത് യൂണിക് എന്നാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയാണ് ഒരാളുടെ ബ്രെയിൻ പോലെ ഒരിക്കലും വേറൊരാൾക്ക് ബ്രെയിൻ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇങ്ങനെ എഴുന്നൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ എഴുന്നൂറ് കോടി വ്യത്യസ്ത ബ്രെയിനുകൾ അപ്പോൾ ഈ എല്ലാ ബ്രെയിനുകൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതിന് ഒരു വലിയ കുറിച്ചാണ് രാമൻ ഇവിടെ പറയുന്നത് ഒട്ട് മിക്ക മനുഷ്യനും അനുഭവിക്കുന്ന പ്രശ്നം അപ്പൊ ഇതിന്റെ പരിഹാരമാണ് ആത്മീയ കാമം ഇതൊരു പരിഹാരം അപ്പോൾ ആത്മീയത എങ്ങനെ പരിഹരിക്കുന്നു ആത്മീയ ചിന്തകൾ അതാണ് ഞാനൊക്കെ പറയുന്നത് ആത്മീയ വിചാരം ആത്മീയ ചിന്തകൾ മനുഷ്യൻ ആശ്വാസം കൊടുക്കും രാമനെ തന്നെ ഈ അവസ്ഥയിലൊക്കെ നിന്ന് മാറ്റിയെടുക്കും രാമൻ തന്നെ ആളാകെ മാറുന്നതാണ് അപ്പോ എങ്ങനെയാണോ ബ്രെയിനിന്റെ തകരാറുകൾ നമ്മുടെ മനസ്സിനെങ്കിലും മാറ്റുന്ന അതുപോലെ മനസ്സിന് തിരിച്ച് ബ്രെയിനെയും മാറ്റി രണ്ട് സംഭവിച്ചുണ്ട് ഈ അടുത്ത കാലത്ത് ചൈന ഹോങ്കോങ് തുടങ്ങിയ പറഞ്ഞ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാര് ഒരു ഒരു ദിവസമല്ല ദീർഘകാല പഠനം നടത്തി വളരെയധികം കുട്ടികൾ പന്ത്രണ്ട് വയസ്സ് താഴെ കുട്ടികളിലൊരു പഠനം നടത്തി അതായത് ടാബ്ലറ്റ് മൊബൈൽ കമ്പ്യൂട്ടർ ഇത് കുട്ടികൾ ഉപയോഗിക്കുന്നവരുടെ ബ്രെയിനിന്റെ വളർച്ചയെ അതെങ്ങനെ സ്വാധീനിക്കുന്നു അവർ കണ്ടെത്തിയത് അത് പ്രതികൂലമായി സ്വാധീനിക്കുന്നു പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്ന് വെച്ചാൽ അവർ നിരന്തരം മുഴുകിയിരിക്കുന്ന കുട്ടികളാണ് അവരുടെ ഈ പഞ്ചായത്തിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് പോലും വ്യത്യാസം അതായത് സാറിനൊരു മനുഷ്യൻ ടച്ച് കൂടെ വരുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് ആ രീതിയിൽ അവർക്ക് മനസ്സിലാക്കുന്നത് അത്രയും അവരുടെ ബുദ്ധിക്ക് ബ്രെയിനിന് ഡെവലപ്മെന്റ് വരുന്നില്ല അല്ല ഈ പന്ത്രണ്ട് വയസ്സിനകമാണ് ശരിക്കുള്ള ഡെവലപ്മെന്റ് ബുദ്ധിക്ക് വരേണ്ടത് അത് വരുന്നില്ല പ്രതികൂലമായി എല്ലാം ബാധിക്കുന്നു ഇത് സ്വാഭാവികമാണ് നമുക്ക് കേട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് കുട്ടികളിൽ നിന്ന് മാറ്റാൻ പ്രയാസമായിരുന്നു കാരണം അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് ഇന്നത്തെ ലോകത്ത് അപ്പോൾ ഇതിൽ ഇതിൽ നിന്നെല്ലാം മാറി ഒരു ജീവി മാറ്റിയെടുക്കാവുന്നത് പ്രയാസം അതുകൊണ്ട് അവര് പ്രശ്നം മനസ്സിലാക്കി അവര് നിർദ്ദേശിച്ച ഒരു കാര്യം ഈ ഉപകരണങ്ങളെല്ലാം ഇപ്പോ ബ്രെയിനിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അപ്പൊ ഇനി ഒരേ ഒരു വഴിയുള്ളൂ എന്താണ് അതായത് ഇത് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സാധിക്കുന്നതായിരിക്കും അതാണ് മനുഷ്യൻ മുന്നോട്ട് ചിന്തിക്കുന്നു എന്ന് പറയും ആധുനിക ലോകം ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വ്യത്യാസം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് പിറകിലോട്ടാണ് നമ്മളെപ്പോഴും റിവേഴ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു പിറകിലെന്തോ ഭയങ്കര സംഭവങ്ങളായിരുന്നു എന്നുള്ളതാണ് പുറകിൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഒട്ടും മുക്കാലും ഇന്ന് ഉപയോഗശൂന്യമായി അന്ന് ഉപകരിച്ച ഇന്നത് കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ അതിൽ സുഖം ഉപയോഗിച്ചിട്ടുകൊണ്ടിരിക്കുന്നു ഈ ശാസ്ത്രജ്ഞന്മാരെ നിർദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ ഉപകരണങ്ങളെല്ലാം കുട്ടികളെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ എല്ലാ ഡെവലപ്മെന്റ്സ് പ്രതികൂലമായി ബാധിച്ചു അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഉപകരണങ്ങളിലെല്ലാം ഇനി മാറ്റം വരുത്തണം മാറ്റം വരുത്തിയിട്ട് അത് ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന രീതിയിൽ ഈ ഉപകരണങ്ങൾ മാറ്റുക അതാണ് മുന്നോട്ടുള്ള നിൽക്കുന്നത് അല്ല ബലമായിട്ട് കുട്ടികളെ മൊബൈൽ പിടിച്ച് അലമാരിക്കകത്ത് വെച്ച് കൂട്ടുക എന്നുള്ള അത് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് ഒരു കുട്ടി മൊബൈൽ ചോദിച്ചു അതിന്റെ അമ്മ കൊടുത്തില്ല ഇതേപോലെ അതിന് പിടിച്ചു വാങ്ങി എന്ത് ചെയ്തു ഒരു പക്ഷെ വായിച്ചിരിക്കും അറിയില്ല കുട്ടി അവൻ വിട്ടില്ല അവന് ഇയർപോഡ് അവിടെ ഇരുന്ന് എടുത്ത് അവൻ ഒന്ന് തിന്ന് അവന്റെ ഇടയെ കുട്ടിക്ക് ഒന്ന് കൊടുത്തത് ഈ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ പ്രയാസപ്പെട്ടത് പുറത്തെടുത്തു ഇത് പിടിച്ചു പൂട്ടി വയ്ക്കുക എന്നുള്ള എന്താ എല്ലാവരും നമ്മൾ പോലും അതൊരു മണ്ടത്തരം കാണിക്കും മൊബൈൽ മൊബൈൽ ഉപയോഗിക്കുന്നത് ദോഷമായതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കില്ല മൊബൈൽ ബാൻ ചെയ്യാറുണ്ട് യാതൊരു പ്രയോജനമില്ല ആ ബാൻ എന്ന് പറയുന്നത് എത്ര ദിവസം കിട്ടും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ അത് എങ്ങനെ ഒരാളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധിക്കുന്നത് അല്ല വേറെ വഴിയില്ല ശരിയായ രീതിയിൽ അതങ്ങനെ ഉപയോഗിക്കാം പഠിപ്പിക്കുക അവർ പറഞ്ഞ ഉപകരണങ്ങൾ തന്നെ മാറ്റി വയ്ക്കുക എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമുക്ക് പുറത്തു കിട്ടുന്ന ഡേറ്റാസ് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട് തിരിച്ച് അതും ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാൻ അതിനെ ഉപയോഗിക്കാം ആ രീതിയിൽ ശാസ്ത്ര സമൂഹം ജീവിക്കണമെന്നാണ് നമ്മുടെ രണ്ട് സംഭവിക്കുന്നുണ്ട് അപ്പോ ഇത്രയുമൊക്കെ ഇങ്ങനെ വളരെ പതറിയ മനസ്സ് അതിനെ പിന്നീട് എന്താണ് തിരിച്ച് ആ മനസ്സിനെ മാറ്റിയെടുക്കുന്നതായിട്ടാണ് വാസിഷ്ടം പറയുന്നത് അത് രണ്ടു തരത്തിലുള്ള മാറ്റമാണ് ഈ ചിന്താപരമായ മാറ്റങ്ങൾ എന്താണ് ഇപ്പോ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യാത്തതിന് രണ്ട് തരത്തിലായിരിക്കും അല്ലേ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് അതിന് മാറ്റം വരുന്നതാണ് മതി അതിന് ശരിയാക്കി എടുക്കാൻ പറ്റും ഹാർഡ്വെയറിലാണ് പ്രശ്നം അത് സോഫ്റ്റ്വെയർ മാത്രം ശരിയാക്കിയുള്ളത് ശരിയാവുന്നില്ല അതിന്റെ പണി വേറെ ചെയ്യും അപ്പൊ ഇവിടുത്തെ പ്രശ്നം കൂടുതലും സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം അതുകൊണ്ടാണ് വസിഷ്ഠന് കറക്റ്റ് ചെയ്യാൻ പറ്റിയത് മറ്റാണെങ്കിൽ അത് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഇത് കറക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം അപ്പൊ പറയുന്നു ജാലവേദന അങ്ങനെയാണോ ഒരു പക്ഷെ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത് ഞാൻ ബന്ധിതനായിരിക്കുന്നു അതെ തന്റെ മനസ്സ് തന്നെ തന്നെ ബന്ധിക്കുന്നു സ്വാതന്ത്ര്യമില്ല സന്തത അമർഷഭൂമിയേന ചിന്താജ്വാലാകുലേന എന്തിനേയും എണ്ണം സൃഷ്ടിക്കുന്നതിനെ ബന്ധോസ്മിച്ചത് അത് ഞാൻ പറഞ്ഞത് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ് എന്തുകൊണ്ട് പറയുന്നു ചിന്ത ജ്വാലാകുലേന ചിന്തകളാകുന്ന ജ്വാലകൾ കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു സന്തത അമർഷ ഭൂമിയന എന്റെ നിരന്തരമായ കോപം അല്ലെങ്കിൽ വെറുപ്പ് ആകുന്ന ധൂമങ്ങളും ധൂമവും അഗ്നി അഗ്നി വേദനയാണെങ്കിൽ ധൂമം അമർഷം അപ്പൊ തന്റെ മനസ്സിൽ രണ്ടുമുണ്ട് ആരോടാ ഇതൊക്കെ ആത്യന്തികമായി ഇതൊക്കെ തന്നോട് തന്നെയാണ് തന്റെ മനസ്സിനോട് തന്നെയാണ് അമർത്ഥം തന്റെ മനസ്സിനോട് തന്നെയാണ് ഈ ആകുലതകളെല്ലാം പ്രകടിപ്പിക്കുന്നത് വേറെ ഏതെങ്കിലും തന്റെ മനസ്സിനോട് ആകുലതയും തന്റെ മനസ്സിനോട് അപകർഷവും പ്രകടിപ്പിക്കുമ്പോഴാണ് മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് മാറി ഒതുങ്ങി ഒന്നുകിൽ തന്റെ മുറിക്കകത്ത് ഒതുങ്ങി കൂടുന്ന അല്ലെങ്കിൽ ആശ്രമത്തിൽ ഒതുങ്ങി കൂടുന്ന രണ്ട് സ്ഥലങ്ങളാണ് അത് ഈ അമർഷവും കോപവും ആരോടും പ്രകടിപ്പിക്കേണ്ടതില്ല കാരണം ഇത് തന്റെ തന്നെ പ്രശ്നമാണ് അപ്പൊ തന്റെ മനസ്സിലുള്ള ഇത് താരം പ്രകടിപ്പിക്കാൻ തന്നോട് അത് പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് മനസ്സൊരു വിഷാദാവസ്ഥയിലാണ് നമ്മൾ പറയുന്നതാണ് അത് രാമൻ നമ്മുടെ കഥാപാത്രം എപ്പോഴും അങ്ങനെയാണല്ല എപ്പിസോഡിക്കാണ് ചില സമയം അത് ഭയങ്കര തീവ്രമായി മാരകമായി ആഞ്ഞടിക്കും കടപുഴിയേലേക്ക് തുടങ്ങും പിന്നെ അതിന്റെ ക്രമേണ അത് ശാന്തമായി ശാന്തമായി എത്രയോ പേരെന്നോട് സംസാരിച്ചിട്ടുള്ള ഈ വിഷയം ഞാനത് അനുഭവിച്ചിട്ടില്ല പക്ഷെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം ഞാൻ ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ അവരെ ഒന്നും ചികിത്സിച്ചിട്ടില്ല അങ്ങനെയുള്ള അവർക്കൊന്നും ചെയ്തിട്ടില്ല അവർക്കെല്ലാം ഒരു ആശ്വാസം അസഹനീയമാണ് തന്നെ തന്നെ തകർത്ത് കളയാമെന്ന് എന്നോട് പലരും പരാതിപ്പെടുന്നു നമ്മൾ തകർക്കരുത് ഇതിനൊക്കെ ഉപായം നിങ്ങൾ മുറിക്കകത്ത് കയറിയിരുന്നു മണ്ണിനാകരുത് അതല്ല നമ്മൾ മാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുറിക്കകത്ത് ഇരിക്കുന്നതും ആശ്രമത്തിൽ പോകുന്നതും വേഷഭൂഷാദികളൊക്കെ ധരിക്കുന്നതും അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കില്ല പ്രസംഗം ജപിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ പാരായണം ചെയ്തുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കുന്നു യാതൊരു സംശയവുമില്ല അതിനൊരു അതിൻ്റെതായ ലേഖനം കണ്ടാലും അപ്പൊ രാമന്റെ മറ്റൊരു തരത്തിലാണ് പറയുന്നത് മാനസികമായി വരുന്ന ഇതാണ് അത് തന്നെ പറയുന്നതിനാണ് ചിന്ത അമർഷ ധൂമവും എന്താണ് ആകുലപ്പെടുത്തുന്ന ജ്വാലകൾ കൊണ്ട് പറയുന്നു വല്യനൈവ തൃണം സൂക്ഷ്മം വിലയിലക്ഷ്മി ചെയ്ത നേരത്തെ പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് ഞാൻ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോട് ആരെങ്കിലും വന്ന് തുറന്ന് നിങ്ങളോട് പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ അല്ലെങ്കിൽ സ്വയം അനുഭവിക്കും ഇപ്പൊ മനസ്സിലാവും വനനൈവത്തിളം ശുഷ്കം ഉണങ്ങിയ പുല്ല് എങ്ങനെയാണോ അതിനെ ഗ്രഹിക്കുന്നത് അതുപോലെ ലൈഫോസിനെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് മനസ്സുകൊണ്ട് എന്റെ മനസ്സ് തന്നെയാണ് എന്നെ നയിപ്പിക്കുന്നത് അതിന് നാട്ടുകാരും ഉത്തരവാദികളല്ല ചുറ്റുപാടുകൾ ഉത്തരവാദിയല്ല പരിസ്ഥിതി ഉത്തരവാദിയല്ല മറ്റാരെയും രാമ കുറ്റപ്പെടുത്തുന്നില്ല അതൊരു വലിയ കാര്യമാണ് നമ്മൾ സാധാരണ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ സഹോദരിയെന്നാണ് അതാണ് ഇതാണ് അവരെ പറയാമുള്ളത് പിന്നെ നമ്മൾ കൂടോത്രത്തിന്റെയും കൈവശത്തിന്റെയും പിറകെ ഇതൊക്കെയാണ് പ്രശ്നം ഇതൊന്നുമല്ല ഇതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു കാര്യമില്ല കൂടോത്രം കൈവേഷം ഇതൊക്കെ നമ്മുടെ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നതാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ പൂർണ്ണമായ അജ്ഞതയിൽ നിന്നും നമ്മുടെ ഇവിടെ രാമൻ പറഞ്ഞതുപോലുള്ള ഭാവന സൃഷ്ടിക്കുന്നതാണ് കൈവേഷവും കൂടോത്തും അതിനെ പേടിച്ച് ആശ്രമത്തിൽ വന്ന് ജീവിക്കുന്ന സാധനങ്ങളുണ്ട് അത് കൈവശവും കൂടോത്രവും എന്നൊക്കെ പറയുന്ന മനസ്സിന്റെ കൈവശം മനസ്സിന്റെ തന്നെ ആ മനസ്സിന്റെ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ് ഏതോ ഒരു സ്ഥലത്തെ കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല അതാണ് പ്രശ്നം അത് നെയ്യ് ജപിച്ചു കഴിയുന്ന പറയുന്നത് മാറുന്നില്ല മന്ത്രം ജപിച്ചാലും മാറും അങ്ങനെ ഒരു ഏർപ്പാടുകളൊന്നുമില്ല മനുഷ്യന് പഴയ കാലത്ത് അറിവില്ലാതെ ഇങ്ങനെയുള്ള പല പല സങ്കല്പങ്ങളും അവന്റെ ബ്രെയിനിനെ കുറിച്ച് ഒരു ബോധമില്ലാത്തതുകൊണ്ട് പല ധാരണകളും അതിന്റെ ഇലകളാണ് നമ്മൾ നമ്മുടെ മിഥ്യാധാരണകളുടെയും നമ്മുടെ അന്ധമായ വിശ്വാസങ്ങളുടെയും ഇരകളാണ് ഓരോ വ്യക്തിയും എന്നാൽ അത് മനസ്സിൽ തടുക്കളയാൻ പറ്റും പറ്റത്തില്ല ഒരു കൈവശക്കാരൻ്റെ കൂടെ ഒരു അഞ്ചാറ് വർഷമുണ്ട് അഞ്ചാറ് വർഷം അയാളുടെ കൈവശം കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ പഠിച്ച പണി പതിനെട്ട് ഞാൻ പരാജയപ്പെട്ടു പൂർണ്ണമായി ഇപ്പൊ അയാളെ കുറിച്ച് എനിക്ക് വിവരമൊന്നുമില്ല ഉണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെങ്കിലും ആ കൈവിഷമായിട്ടായിരിക്കും ജീവിച്ചിരിക്കുന്നത് ഒരു കാര്യം മാത്രം അയാളെ തയ്യാറായില്ല എന്താണ് ഒരു ഡോക്ടറെ കണ്ടും മരുന്ന് കഴിക്കാൻ മാത്രം അയാളെ തയ്യാറായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് മാറി ബാക്കി എന്തെല്ലാം സംഗതികൾ ഉപയോഗിച്ച് അയാളെ മാറ്റാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ പ്രയോഗിച്ചു പരാജയപ്പെട്ടു അത് നമുക്ക് മാറ്റാൻ കഴിയില്ല ജീവിതാന്ത്യം വരെ അവർ ഈ കൈവിഷവും കൂടോത്രമായിട്ട് അവർ ജീവിക്കും മറ്റൊരു പായത്തെ അവർ കയറിയിട്ടില്ല അവരെ രക്ഷപ്പെടുത്താൻ ഒരു മിടുക്കന്മാർക്ക് സാധിക്കും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഒരു മരണത്തിന് മനസ്സിൽ ഉണ്ടാകുന്നു ആരോ കൈവശം തന്നു ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു കൈവിഷം എന്താ നമ്മുടെ തമിഴ്നാട്ടിലൊന്നും ഇല്ലേ കൈവിഷം കൈവിഷം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല എന്തോ ഒരാൾ ജപിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉള്ളിൽ കൊടുക്കുകയൊക്കെ ചെയ്യും മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ആൾക്കാരുണ്ടാവും ഇതിനെക്കുറിച്ച് വലിയ ജാഗ്രത പക്ഷെ മനുഷ്യൻ വിശ്വസിക്കുന്ന എന്തോ ഒരു സാധനം ഞാൻ കഴിച്ചു ഭക്ഷണത്തിൽ തന്നു അങ്ങനെ എന്തോ തന്ന എന്റെ ഉള്ളിലിരിക്കുകയാണ് ഞാനൊരു നിർമ്മലാനന്ദ കൈവശ സർപ്പിപ്പിക്കുന്നു എന്തോ ഒരു പച്ചന വരുന്നു കൊടുത്തു രാവിലെ കൈവശം ഛർദ്ദിപ്പിക്കാനാണ് ഇവൻ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവന്റെ കുടല് മാനയും അതിന്റെ അപ്പുറത്തുള്ള മാനയും എല്ലാം കൂടെ ഇനി കൊടുത്തു ഞാൻ നേരിട്ട് കണ്ടതാണ് എല്ലാം പുറത്തു വന്നു സ്വാമി പോയി എല്ലാം പോയി ഒരു ആശ്വാസമായിട്ടാണ് എല്ലാം പോയി എനിക്കില്ല അത്ഭുതം തന്നെ അയാളുടെ ശബ്ദത്തിൽ എന്തോ കറുത്തതുപോലെ സാധനങ്ങളൊക്കെ എല്ലാം പോയി ഇത് കഥയല്ല ഞാൻ കേട്ടിട്ടുണ്ട് മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോ ശരിയായി അയാൾ പോയി ഒരു പ്രശ്നമില്ല പോയി ഒരു മാസം അടുത്ത മാസം ഞായറാഴ്ച ഒന്നും വീണ്ടും വന്നു ഞാൻ ചോദിച്ചു എന്താ വന്നു ഒന്നുകൂടി ഛർദ്ദിക്കണം ഞാൻ പറഞ്ഞു അയാൾ ചത്തു അന്ന് തന്നെ അയാൾക്ക് ട്രിപ്പിടേണ്ട അവസ്ഥ വരെ ആയി ഇങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും അവൻ പറഞ്ഞ് എന്ത് ചെയ്യാനാ അന്ന് പോയത് ശരിയാണ് പക്ഷെ വീണ്ടും എനിക്ക് തന്നു കൈ വിഷയം ഛർദ്ദിച്ചേ പറ്റും അന്ന് തർക്കിച്ച് ഇയാളുടെ അവസ്ഥ കണ്ടപ്പോൾ സ്വാമി തീരുമാനിച്ചു ഈ പണി ഇനി ചെയ്താൽ ശരിയാവില്ല സ്വാമി പറഞ്ഞു ഇനി ഇത് ഛർദ്ദിക്കാൻ പറ്റില്ല യാഥാർത്ഥ്യമുള്ള ഇതില്ല അപ്പൊ ഞാൻ അയാളെ വിളിച്ചെത്തി ഇത് മറ്റേ എന്റെ ഒരു സ്ഥിരം കസ്റ്റമറുണ്ട് കൈവിഷക്കാരൻ അതല്ല ഇത് വേറൊരാളാണ് ഞാൻ ഇയാളെ വിളിച്ചെത്തിയത് അവസാനം ഒന്ന് സംസാരിച്ചു ആ സാമാന്യനോട് പറയും ഇയാളടുത്തും സംസാരിച്ചു നോക്കുക ചിലപ്പോൾ ഒരു മാറ്റം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളൊരു ഡോക്ടറെ കാണും എന്ന് പറഞ്ഞു ഏ ഡോക്ടറെ കാണേണ്ടത് ഫിസിഷ്യനാണ് ഞാൻ പറഞ്ഞു ഫിസിഷ്യനല്ല ഒരു മാനസികമായ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറ്റും സൈക്കാട്രിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല അവരടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന ഒരു ഡോക്ടറെ കാണും എന്ന് പറഞ്ഞു അയാൾ എന്നെ രൂക്ഷമായൊരു നോട്ടം നോക്കി ഞാൻ ദഹിച്ചു പോയി എന്നിട്ട് എഴുന്നേറ്റ് പോയി ഇതൊക്കെ തലകേറി കയറി കഴിഞ്ഞാൽ പറഞ്ഞു ഒരു ഗുരുവിനും അവരെ രക്ഷിക്കപ്പെട്ടില്ല അവരുടെ മരണം വരെ അവർ ഈ കൈവശം കൊണ്ടുതന്നെ ചിലപ്പോൾ മരുന്നുകൊണ്ട് മാറ്റം വന്നെന്നിരിക്കും മരുന്നുകൊണ്ട് മാറാത്ത കേസുകളും അല്ലെങ്കിൽ ശർദിപ്പിക്കുന്നതെന്ന് ഒരു ബന്ധം വെറും അന്ധവിശ്വാസം മനുഷ്യനിങ്ങനെ ആന്തരികമായ വലിയ സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുകയും അതിന്റെ കാരണങ്ങൾ അവൻ സ്വയം കണ്ടെത്താതിരിക്കുകയും കാണാതിരിക്കുമ്പോൾ അവൻ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് അവന്റെ ഒരു ആശ്വാസമാണ് അത് പരിഹരിച്ചാൽ എന്ത് പ്രശ്നം പരിഹരിക്കുമെന്ന് അവനൊരു ധാരണ എത്തിച്ചിട്ടുണ്ട് ആര് റിമാൻഡെങ്കിലും അത് എനിക്കറിയില്ല സ്വാമി അത് അംഗീകരിച്ചോ അതോ പരീക്ഷിച്ചാണോ അതൊന്നും എനിക്കറിയത്തില്ല പലപ്പോഴും ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട് മരുന്ന് കഴിച്ചാൽ മതി പോകുന്നത് അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയത്തില്ല അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി ഞാൻ നേരിട്ട് കണ്ടാണ് ഛർദിച്ചതും കണ്ടാണ് അതിനെന്തോ മരുന്നുണ്ട് അത് പഴയ കാലത്തെ നാട്ടുപുറത്തൊക്കെ ആൾക്കാർക്ക് ചെയ്യുന്നതാണ് ക്രൂരേണ ഇടതാം യാത തൃഷ്ണാ ഭാര്യാനുഗാമിന ശവം പൗരേയകേനൈവ ബ്രഹ്മൻ ഭക്തോസ്മി ചെയ്ത സാ ക്രൂരേണ കൗതേയകേന കൗലേയക്കെന്ന് പറഞ്ഞാൽ നായാണ് ഇവിടെ ചെന്നായ ക്രൂരനാണ് കൃഷ്ണ ഹരിയായുഗാമിനാം കൃഷ്ണയാകുന്ന ഭാര്യയെ അനുഗമിക്കുന്നവൻ എന്നർത്ഥം പറയുകയാണെങ്കിൽ കൃഷ്ണയാകുന്ന ഭാര്യയെ അയാൾ അനുഗമിക്കപ്പെടുന്നവനെന്ന് പറഞ്ഞാലൊക്കെ ആശയം ഒന്ന് തന്നെയാണ് കൃഷ്ണ എപ്പോഴും കൂടെ കൂടെയുള്ളവനെന്നർത്ഥം കൃഷ്ണ സംതൃത സഹചാരിയാണ് അങ്ങനെയുള്ള കാട്ടിച്ചെന്നായാകുന്ന മനസ്സ് കൃഷ്ണയോട് കൂടിയിരിക്കുന്ന മനസ്സ് എന്തായി ജഡതാം വ്യാപക ഇത് പൂർണ്ണമായും ജഡത്വത്തെ പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞാൽ മനസ്സ് വേഗശൂന്യമായി അത് മനസ്സിലെയും ശവം കൗലേയകേന ശവം യുവം എങ്ങനെയാണോ ഒരു ചെന്നായി ശവത്തെ കിട്ടിയാൽ ചെന്ന എന്തായിരിക്കും അതുപോലെ ഭക്തോസ്മി ആ ചെന്നായ പോലെയുള്ള മനസ്സിലാൽ ഞാൻ ഭക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചെന്നായ എങ്ങനെയാണോ ശവം കിട്ടുന്നത് ചെന്നായി ചെന്നായ ശവം തീരുകളാണ് ചീഞ്ഞളിഞ്ഞ ശവം ശവത്തിനും ചെന്നയുടെ ഒരു സ്വഭാവം അതവന് ഇഷ്ടമുള്ള സാധനം അതുപോലെയുള്ള ശവം നിന്ന ക്രൂരന്മാരായ ചെന്നായികൾ കൃഷ്ണ എപ്പോഴും കൂടെ ഉള്ളതായ ചെന്നാക്കൾ ശവത്തോടുള്ള ദുരാഗ്രഹം അതിനെ തേടി നടക്കുന്നവരാണ് ഇപ്പോൾ ഇവിടെ ലോകത്തിൽ അതുപോലെയുള്ള ചെന്നായ പോലെയാണ് എന്റെ മനസ്സ് അപ്പൊ തൃഷ്ണയോടുകൂടി ആ മനസ്സ് അല്ലെങ്കിൽ തൃഷ്ണയെ പിന്തുടരുന്ന മനസ്സ് അല്ലെങ്കിൽ തൃഷ്ണ പിന്തുടരുന്നതായ മനസ്സ് തൃഷ്ണയോടൊപ്പമുള്ള മനസ്സ് അങ്ങനെയുള്ള മനസ്സ് എന്നെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധോസ്മി അത് തിന്നുന്ന എന്നെ തന്നെയാണ് തൃഷ്ണ എന്നെ ഭക്ഷിക്കുകയാണ് മനസ്സിൽ ഇത്രയെങ്കിലും വൈഷമ്യങ്ങളും മനസ്സിന് ആഗ്രഹത്തിന് തൃഷ്ണയ്ക്കൊരു കുറവുണ്ട് ദുരാഗ്രഹത്തിന് തൃഷ്ണ എന്ന് പറയും മനുഷ്യനിപ്പം മുന്നോട്ട് പോകുന്നതിന് മനുഷ്യന്റെ വളർച്ച അറിവ് നേടുന്നതിന് അർത്ഥം നേടുന്നതിനൊക്കെ മനുഷ്യന് ആഗ്രഹം അതിനല്ല ഇവിടെ പറയുന്നത് കൃഷ്ണ എന്ന് പറയുന്നത് കൃഷ്ണയെപ്പോഴും ദുരാഗ്രഹമാണ് സ്വാഭാവികമായി മനസ്സിന് ആഗ്രഹമില്ലാതെ ചിന്തിക്കാൻ പറ്റില്ല അനങ്ങാൻ പറ്റില്ല അത് ജീവന്റെ മുന്നോട്ടുള്ള പോകുന്ന ആവശ്യമുള്ള കാര്യം അതിന് കൃഷ്ണ എന്ന് പറയുന്നത് ആ ദുരാഗ്രഹങ്ങൾ മനസ്സ് വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ദുരാഗ്രഹങ്ങൾ ഉറവുണ്ട് ഇനി ചില സമയത്ത് പറയും മനസ്സ് ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ തിരിച്ച് മനസ്സ് വൈരാഗ്യത്തിലേക്ക് പോയി ഇതേ മനസ്സ് രണ്ട് സംഭവിക്കാം ഇത്തരം മനസ്സ് സംഘർഷങ്ങളിൽ പോയിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവും അപ്പൊ മനസ്സ് സംഘർഷാത്മകമാണെങ്കിൽ ആഗ്രഹങ്ങളൊന്നും അതിനൊക്കെ സഫലമാക്കാൻ പറ്റില്ല അങ്ങനെ സഫലമാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ മനസ്സ് വളരെ നിരാശയിലേക്ക് വളരെ അഗാധമായ നിരാശ ഗർത്തങ്ങളിൽ ചെന്ന് ചാടുമ്പോഴാണ് മനുഷ്യനാകുന്നത് സംഘർഷങ്ങളുണ്ട് കൃഷ്ണയുണ്ട് ഒന്നിനും ആഗ്രഹപൂർത്തി വരും അപ്പൊ പിന്നെ മനുഷ്യ വിചാരിക്കുകയാണ് അവരുടെ ജീവിച്ചിരിക്കില്ല അത് രണ്ടും കൂടെ നിൽക്കുമ്പോഴാണ് മനസ്സ് ഇങ്ങനെ സംഘർഷാത്മകമായിരിക്കുക കൃഷ്ണയിരിക്കുക അത് ഫലപ്രദമാകാൻ മനസ്സ് വളരെ സംഘർഷാത്മകമായിരിക്കുന്നു പക്ഷെ കൃഷ്ണ എന്ത് ചെയ്യുന്നു ആ സംഘർഷം കൊണ്ട് തന്നെ തമ്മിലടിച്ചു തന്നെ എന്ത് ചെയ്യുന്നു കൃഷ്ണ ചത്തുപോകും സംഘർഷം നിലനിൽക്കുന്നു കൃഷ്ണ ശ്രമിക്കുന്നു അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് മനുഷ്യൻ വിരക്തനായി ആശ്രമത്തിൽ വിചാരിച്ച് സംഘർഷത്തിൽ നിന്ന് മുക്തനായിട്ടല്ല ആഗ്രഹം അത് നല്ലതാണ് അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്തത് ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് അതൊക്കെ നല്ല നല്ല ഒരു ട്രേഡിംഗ് പോയിന്റാണ് ആ സംഘർഷങ്ങളിൽ അവനും മനസ്സിന് വിരക്തിയിലേക്ക് നയിക്കും ഒക്കെ ഇല്ലാതാവും രണ്ടു തരത്തിൽ സംഭവിക്കും പക്ഷെ ഇല്ലാതാകും നമ്മൾ കാണും അവരുടെ അനുഭവം എന്നോട് ചോദിക്കും ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നു അതാണ് കൃഷ്ണ ഇല്ലാതാവുന്നത് ഏ സമ്പുഷം എന്ന് പറഞ്ഞാൽ രാമൻ വർണ്ണിക്കുന്ന കാര്യം രാമൻ മുഴുവൻ പറയുന്നത് തന്നെ മാനസിക സംഘർഷങ്ങളെ കുറിച്ചാണ് അതൊരു വലയാണ് ഒരു ചെന്നായ പോലെയാണ് ഈ പറയുന്നതൊക്കെ എന്താണ് മനസ്സ് പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ സമതാസ്പൃഹം മനസ്സ് ശാന്തമായിരിക്കുന്ന സുഖത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല മറിച്ച് ഇങ്ങനെ പല പല പല ചിന്തകൾ മനസ്സ് ഒരുപാട് ചിന്തകളെങ്കിലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിന്തകൾ ഇങ്ങനെ കുരുങ്ങി മറിഞ്ഞ് സ്വയം സംഘർഷങ്ങളായി ആ സംഘർഷങ്ങൾ കൂടി കൂടി വരുമ്പോൾ പിന്നെ എന്താണ് ആഗ്രഹിക്കാനൊന്നും ഇല്ലാതെ അപ്പൊ മനസ്സിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് വിരക്തി അങ്ങനെ വരുമ്പം അവൻ ആത്മീയതയിലേക്ക് ലഭിക്കും അല്ല അത് സംഘർഷങ്ങൾ കൃഷ്ണയെ നശിപ്പിക്കുന്നു പിന്നെ അതിന് തലപൊക്കാൻ അവസരം കിട്ടുന്നില്ല അത് എന്താ സംശയം നമ്മുടെ മനസ്സിൽ ഇത് ഇതെല്ലാം പോട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമ്പർക്ക ഒരു സംഭവം വന്നു മനസ്സിന് കുറച്ച് അസ്വസ്ഥത ഉണ്ടാകുന്ന മനുഷ്യ ജീവിതമല്ല എല്ലാവർക്കും വരുന്നതായിരിക്കും മനസ്സിലൊരു സംഘർഷം നമ്മൾ കഴിക്കാം പിന്നെ ആ സമയത്ത് നമ്മൾ മനസ്സിൽ ആഗ്രഹമൊന്നും വരത്തില്ല ഉണ്ടാവും സംഘർഷം വന്നു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെല്ലാം അവിടെ തീരും ആ അത് പെർമനന്റായി മാറ്റം മാറിയിരിക്കുന്നതാണ് ആത്മീയത കുറെ കാലത്തിൽ വീണ്ടും വന്നിരിക്കാം തിരിച്ചു വരും അത് എന്നില്ല നിങ്ങൾ നിങ്ങളെന്നല്ല നമ്മൾ ഇങ്ങനെ ആശ്രമത്തിലേക്ക് വരുമ്പം വിരക്തിയോടെയാണ് വരുന്നത് അത് കഴിഞ്ഞാണ് പിന്നെ എന്ത് വരുന്നത് പുതിയ പുതിയ കൃഷ്ണങ്ങൾ വരുന്നത് അതിനകത്ത് നമ്മൾ കയറി കൂടിയിരിക്കുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് തോന്നണം ഒക്കെ എന്താണ് വീണ്ടും കൃഷ്ണ കടന്നു വരുന്നതാണ് അവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണം അതാണ് എന്റെ ജീവിത ലക്ഷ്യം അവർ പിന്നെ ഒരു സാധാരണ ജീവിതം പറ്റത്തില്ല കാരണം എന്ത് ചെയ്യുന്നു അത് കാലം കഴിഞ്ഞു പോയി കടന്നുപോയി അപ്പൊ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എന്തെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ആയിത്തീരുക തന്നെ ആര് ശ്രദ്ധിക്കുന്നില്ല തനിക്കൂടെ യാതൊരു വിലയില്ല അതുകൊണ്ട് തന്നെ താൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയിൽ തന്നെ ആരെങ്കിലുമൊക്കെ അറിയത്തക്ക രീതിയിൽ അംഗീകാരിക്കപ്പെട്ടക്ക രീതിയിൽ തനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്ന ആ പ്രശ്നം അതായത് മുദ്രിക്കുന്നതായിരിക്കില്ല പക്ഷെ ആഗ്രഹം എന്ന് പറയുന്നത് വരുന്നത് ഈ എന്താണ് നമ്മളിൽ നിന്നും മാറിപ്പോയ കൃഷ്ണ തിരിച്ചു വരുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയ്ക്ക് നമ്മുടെ മനസ്സിൽ മത്സരങ്ങൾ ഒക്കെ വരും അപ്പോഴാണ് നമ്മൾ പാരായണമായിട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പൊ അത് തിരിച്ചു വരില്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിന്റെ തന്നെ യാഥാർത്ഥ്യമാണ് അതിൽ കവിഞ്ഞൊന്നുമില്ല മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്ന അല്ലാതെ ഒന്നും നമ്മുടെ മനസ്സിൽ നടക്കുന്നില്ല അതിനെ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ആന്തരികമായ സംഘർഷങ്ങൾ കൊണ്ട് ഇപ്പോ ആന്തരികമായ ഒരു സംഘർഷമില്ലാതെ ഒരാൾക്ക് ആത്മീയതയിലേക്ക് തിരിയാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ ആത്മീയതയിലേക്ക് തിരിയണോ വേണ്ടെന്നുള്ള സംഘർഷം മനസ്സിലാണ് മറ്റൊന്നുമില്ലെങ്കിൽ അത് തന്നെ ഒരു സംഘർഷമായി മനസ്സിൽ എങ്ങോട്ടാണ് തിരിയേണ്ടത് അങ്ങനെ അതിനെക്കുറിച്ചാണ് ഇവിടെ രാമൻ പറയുന്നത്